സമാരാധ്യരായ അധ്യാപകർക്കും അധ്യാപികമാർക്കും എൻ്റെ പ്രണാമം കർമ്മമണ്ഡലത്തിൽ എന്നും ഒരധ്യാപകനായിരുന്നു ഞാൻ ഇന്നും അധ്യാപകനാകാനാണ് അധ്യാപകനെ പോലെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളത് ആദ്യകാലങ്ങളിൽ ട്യൂട്ടോറിയൽ കോളേജുകളിലും പിന്നീട് എറണാകുളത്തെ കൊച്ചിൻ കോളേജിലും കഴിഞ്ഞ ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനായി അപ്പോയിൻമെൻ്റ് കിട്ടിയ സമയത്ത് എൻ്റെ ഏറ്റവും ആരാധ്യനായ അധ്യാപകൻ മഹാരാജാസ് കോളേജിലെ ഡോക്ടർ പി എസ് രാമൻ സാറിൻ്റെ ഉപദേശപ്രകാരമാണ് ജോലി രാജിവെച്ച് ഡോക്ടറേറ്റിന് പോയത് എന്നുമെന്നും അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ അധ്യാപകനല്ലാതെയാകുമ്പോഴും അധ്യാപകരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ രസാധാരണമായ നിർവൃതി തോന്നാറുണ്ട് അധ്യാപകർക്കുള്ള ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട് നിങ്ങളെ ഏതെങ്കിലും വിഷയം പഠിപ്പിക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത് എങ്ങനെ സമഗ്രമായ അറിവ് നേടണം കഴിയുന്നിടത്തോളം നേടിയ അറിവ് എങ്ങനെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം എങ്ങനെയാണ് ജീവിതത്തിൽ ഒരു വീക്ഷണം ഉണ്ടാക്കുക എന്നുള്ള തത്വങ്ങളെക്കുറിച്ച് കുറച്ച് സമയം നിങ്ങളുമായിട്ട് എൻ്റെ വീക്ഷണം പങ്കുവയ്ക്കുക അതുമാത്രമാണ് ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ തന്നെ വേറെ വേറെ രീതിയിൽ മറ്റുദ്യോഗസ്ഥന്മാരോടും പറയാറുണ്ട് അതിന് കാരണം നമ്മൾ അറിവ് നേടി അറിവ് കൊടുക്കുന്നവരാണ് അധ്യാപകർ ഒരു മാനേജർ അറിവ് നേടി നേടിയ അറിവ് പ്രാവർത്തികമാക്കുന്ന ആളാണ് ഒരു ശാസ്ത്രജ്ഞനും അറിവ് നേടി നേടിയ അറിവ് പ്രാവർത്തികമാക്കുന്ന ആളാണ് അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ദൗത്യം കർമ്മം എന്ന് പറയുന്നത് അറിവ് നേടലും അറിവ് കൊടുക്കലുമാണ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ചിലത് അപ്ലൈഡായിട്ടായിരിക്കാം ചിലത് തിയറട്ടിക്കലായിട്ടായിരിക്കാം പക്ഷെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എല്ലാ അധ്യാപകരും എന്നും വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികൾ എന്നും വിദ്യാർത്ഥികളല്ല അധ്യാപകരെന്നും പഠിക്കണം എല്ലാ കാര്യങ്ങളിലും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു വീക്ഷണം ഉണ്ടാവണം വിദ്യാർത്ഥികൾ ജോലിയിൽ പ്രവേശിച്ചാൽ അവരെന്നും പഠിക്കാറുള്ളത് പഠിക്കാൻ ശ്രദ്ധിക്കാറുള്ളത് അവരുടെ അവരുടെ കർമ്മമണ്ഡലത്തിലെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അധ്യാപകർ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള അറിവുകളാണ് കൊടുക്കാറുള്ളത് ഒന്ന് ആ അധ്യാപിക അധ്യാപകരുടെ വിഷയവുമായി ബന്ധപ്പെട്ട മോഡേൺ സബ്ജക്റ്റ് അത്ര തന്നെ പ്രാധാന്യത്തോടുകൂടി എന്നാൽ അതിലും കുറച്ച് സമയം മാത്രം ഉപയോഗിച്ച് മൂല്യാധിഷ്ഠിതമായ അറിവാണ് കൊടുക്കുക ഇങ്ങനെ രണ്ടും കൂടി ചേർത്ത് വേണം കൊടുക്കാനായിട്ട് ചിലപ്പോൾ ചില സ്കൂളിലും കോളേജിലുമൊക്കെ പോകുമ്പോഴത്തേക്കും അവർ പറയാറുണ്ട് മോഡേൺ സബ്ജക്റ്റ് തന്നെ തീർക്കാനുള്ള സമയമില്ല പിന്നെ എവിടെ നിന്നാ മൂല്യാധിഷ്ഠിതമായ അറിവ് കൊടുക്കുക ചില സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അധ്യാപകർക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവർ പറയാറുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ഞങ്ങൾ ഈ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷന് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടും കേൾക്കുമ്പോൾ ദുഃഖം തോന്നാറുണ്ട് എന്താണ് മോഡേൺ നോളജ് എന്താണ് വാല്യൂ ബേസ്ഡ് നോളജ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിവ് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ തോന്നുന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു കെട്ടിടം നിർമ്മിക്കാൻ ഇഷ്ടികയും വേണം സിമെൻറ്റും വേണം ഇഷ്ടിക കൊണ്ട് മാത്രം ഒരു കെട്ടിടം നിർമ്മിക്കാൻ സാധ്യമല്ല സിമെൻറ്റ് കൊണ്ട് മാത്രവും ഒരു കെട്ടിടം നിർമ്മിക്കാൻ സാധ്യമല്ല ഇഷ്ടിക നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ കെട്ടിടം മുകളിലേക്ക് മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ ആ ഇഷ്ടിക സഹായിക്കും ഐഷ്ടികകൾക്കിടയ്ക്കും ഇടുന്ന സിമെൻറ്റ് ആ കെട്ടിടത്തിൻ്റെ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും ബ്യൂട്ടിയും വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഇഷ്ടിക കൊണ്ട് മാത്രം ഒരു കെട്ടിടം നിർമ്മിച്ചാൽ അതിൻ്റെ ബ്യൂട്ടി ഉണ്ടാവില്ല ഡ്യൂറബിലിറ്റി ഉണ്ടാവില്ല സ്ട്രെങ്ത് ഉണ്ടാവില്ല അപ്പോൾ ഇഷ്ടിക മാത്രം വയ്ക്കാനേ സമയമുള്ളൂ എന്ന് പറയുന്നത് എന്തൊരു അബദ്ധമാണ് അതേപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആഴ്ചയിൽ രണ്ട് ദിവസം വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനും മോറൽ എഡ്യൂക്കേഷനും എത്തിക്കൽ ക്ലാസ്സിനും ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു കെട്ടിടം നിർമ്മിക്കാൻ മൂന്ന് നാലഞ്ച് ലെയർ സിമൻറ്റ് ഒരുമിച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് പിന്നെ ഇഷ്ടിക വയ്ക്കുക അല്ലെങ്കിൽ ഇഷ്ടിക പിന്നീട് കൊടുക്കുക ഇതാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ വെച്ചാൽ എങ്ങനെ ഇരിക്കും അഞ്ച് ലെയർ ഇഷ്ടിക വെച്ചു പിന്നെ മൂന്ന് ലെയർ സിമൻ്റ് ഇട്ടു പിന്നെ അതിൻ്റെ പുറത്ത് അഞ്ച് ലെയർ ഇഷ്ടിക വെച്ചാൽ ആ കെട്ടിടത്തിന് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല ഇത് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ സെപ്പറേറ്റ് ക്ലാസ് അല്ല വേണ്ടത് മറിച്ച് മോഡേൺ നോളജിൻ്റെ കൂട്ടത്തിൽ അഞ്ച് മിനിറ്റോ ഏഴ് മിനിറ്റോ വാല്യൂ ബേസ്ഡ് നോളജ് കൂടി ചേർത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം സയൻസ് സബ്ജക്റ്റിൻ്റെ ഇടയ്ക്ക് വാല്യൂ ബേസ്ഡ് നോളജ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഒരു കുഴപ്പമില്ല അതേപോലെ തന്നെ ഹിസ്റ്ററിയുടെ കൂട്ടത്തിലോ ഇംഗ്ലീഷിൻ്റെ കൂട്ടത്തിലോ മലയാളത്തിൻ്റെ കൂട്ടത്തിലോ ഭാഷകളോ തത്വശാസ്ത്രമോ ചരിത്രമോ എന്ത് പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊടുത്തു അല്ലെങ്കിൽ വാല്യൂ ബേസ്ഡ് നോളജ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് നന്മകളല്ലാതെ ഒരിക്കലും തിന്മകൾ ഉണ്ടാവില്ല എന്നും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക കർമ്മത്തിൽപ്പെട്ടവർ ചിന്തിക്കാനുള്ളൊരു കാര്യമാണ് നിരന്തരം അറിവ് പുതുക്കിക്കൊണ്ടേയിരിക്കണം ആ അറിവ് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം ആ അധ്യാപികയുടെ അധ്യാപകൻ്റെ എല്ലാ പ്രവൃത്തിയിലും അവർ അധ്യാപകരാണ് എന്ന ധാരണ ഉണ്ടാവുകയും വേണം ഉണ്ടാക്കുകയും വേണം അവരുടെ വാക്കുകൾക്ക് അവരുടെ നിർദ്ദേശങ്ങൾക്ക് മൂല്യം ഉണ്ടാകണമെങ്കിൽ അവർക്ക് അവരോടുള്ള റെസ്പെക്റ്റ് ഉണ്ടാകണം അതിന് അനുയോജ്യമായ അറിവുണ്ടാവണം ആ അറിവ് അവർക്കുണ്ട് എന്ന് വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും ബോധ്യം വരണം ആ അറിവ് ഏത് സമയത്തും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള കഴിവുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും വേണം ശാന്തമായിട്ട് പഠിപ്പിക്കണം വസ്തുതാപരമായിട്ട് പഠിപ്പിക്കണം പഠിപ്പിച്ചത് പഠിച്ചോ എന്നറിയണം അറിയാനുള്ളത് അറിയണം അറിയിക്കാനുള്ളത് അറിയിക്കണം അറിയിക്കേണ്ട വിധത്തിൽ അറിയിക്കണം അറിയിക്കുന്ന രീതിയിൽ അറിയിക്കണം ക്ലാസ്സിലിരുന്ന് വിദ്യാർത്ഥികൾ ശ്രദ്ധയോടുകൂടി കേൾക്കുമ്പോൾ ഈ വാക്കുകളിലൂടെ ആയിരിക്കണം വിദ്യാർത്ഥികളുടെ മനസ്സ് പോകേണ്ടത് ഒരേ വിഷയം പറയുമ്പോഴും അല്പസ്വല്പം മാറ്റങ്ങൾ വരുത്തിയിട്ട് അവരുടെ ചിന്തകളെ വേറെ പല സ്ഥലത്തേക്കും കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരണം ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി ശ്രദ്ധിച്ചിരിക്കാൻ സാധിക്കുന്ന സമയം പതിനാല് മിനിറ്റ് ആണെന്നാണ് പറയുക ചിലർ പറയാറുണ്ട് മൂന്ന് മിനിറ്റിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് അപ്പോൾ ഈ സമയത്തിനിടയ്ക്ക് മനസ്സ് പല സ്ഥലത്തേക്കും പോയിട്ടായിരിക്കും തിരിച്ചു വരിക ആ വിദ്യാർത്ഥിയുടെ മനസ്സ് തന്നെത്താനെ പല സ്ഥലത്തേക്കും പോകാൻ അനുവദിക്കരുത് പകരം ആ വിദ്യാർത്ഥിയുടെ മനസ്സിനെ ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ തന്നെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരണം അത് മനസ്സിന് റിഫ്രഷിങ് അനുഭവം ഉണ്ടാവുക അതുകൊണ്ട് ക്ലാസ്സിനകത്ത് കഥ പറയണം ചില ഭാഷകൾ മാറ്റണം ചില നല്ല അനുഭവങ്ങൾ വിവരിക്കണം ചിലത് കേട്ടതും കണ്ടതും വിവരിക്കണം ചിലപ്പോൾ സമകാലീന പ്രസക്തമായ കാര്യങ്ങൾ പറയണം ചിലപ്പോൾ നല്ല രസകരമായിട്ടുള്ള തമാശകൾ ശ്ലോകങ്ങൾ സുഭാഷിതങ്ങൾ പഴഞ്ചൊല്ലുകൾ ഇതെല്ലാം വിവരിക്കണം കാരണം ഓരോ ക്ലാസ്സും ഓരോ ക്ലാസ്സും വിഭവസമൃദ്ധമായ ഒരു സദ്യയുടെ അനുഭൂതി പകരണം അതിനകത്ത് മധുരം ഉണ്ടാവണം അല്പം കയ്പുണ്ടാവണം എരിവുണ്ടാവണം പുളിപ്പുണ്ടാവണം ഇതെല്ലാം കൂടി ചേരുന്ന അനുഭവമായിരിക്കണം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുക യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ അധ്യാപകർക്ക് നല്ല ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയാറുണ്ട് അവർക്ക് ഏത് തരത്തിലുള്ള ക്വാളിഫിക്കേഷനാണ് ഉണ്ടാവേണ്ടതെന്ന് വിവരിക്കാറുണ്ട് ആചിനോതി ച ശാസ്ത്രാർത്ഥാൻ ശിഷ്യാൻ സാധയതേ സുധി സ്വയം ആചരതി ചെയ്വ സഹ ആചാര്യ ഇതി സ്മൃത സയൻറ്റിഫിക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരാരാണോ എളുപ്പത്തിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ളവരാരാണോ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സ്വയം പകർത്തി കാണിച്ചു കൊടുക്കുന്നത് ആരാണോ അവരെയാണ് ആചാര്യന്മാരെന്ന് പറയുക അപ്പോൾ വിവരിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ സയൻറ്റിഫിക് ആയിരിക്കണം ലോജിക്കലായിരിക്കണം റാഷണലായിരിക്കണം ബുദ്ധിപരമായിട്ടും ശാസ്ത്രപരമായിട്ടും യുക്തിപരമായിട്ടും വിദ്യാർത്ഥികൾക്ക് ഉൾക്കൊള്ളാൻ പാകത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവണം ഒരു അധ്യാപകന് അധ്യാപികയ്ക്ക് അതേപോലെ തന്നെ വളരെ രസകരമായ രീതിയിൽ ചിരിച്ച മുഖഭാവത്തോടുകൂടി നല്ല ബോഡി ലാംഗ്വേജോടുകൂടി എല്ലാ വിദ്യാർത്ഥികളുടെയും മനസ്സ് നമ്മുടെ മനസ്സിലേക്കെടുത്ത് അവരുടെ മനസ്സിൻ്റെ തരംഗ ദൈർഘ്യത്തിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം മറ്റെല്ലാ ജോലിയിലും നമ്മൾ ജീവനില്ലാത്ത ഫയലുകളെയാണ് കൈകാര്യം ചെയ്യുക അധ്യാപകർ മാത്രം ജീവനുള്ള ഫയലുകളാണ് വ്യത്യസ്തമായ വിദ്യാർത്ഥികൾ വ്യത്യസ്തമായ രീതിയിലാണ് ജീവിക്കുന്നവർ വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്ന് വരുന്നവരാണ് വ്യത്യസ്തമായ അപ്രോച്ച് ഉള്ളവരാണ് വ്യത്യസ്ത താല്പര്യങ്ങളുള്ളവരാണ് വ്യത്യസ്തമായിട്ടുള്ള കർമ്മത്തിൽ ഏർപ്പെടുന്നവരാണ് അതിൽ പിശുക്കന്മാരുണ്ടാവാം ധാരാളികളുണ്ടാവാം വളരെ പാവപ്പെട്ട വീട്ടിൽ ജനിച്ചവരുണ്ടാവാം പണക്കാരുടെ മക്കളായി ജനിച്ചവരുണ്ടാവാം നല്ല വിദ്യാഭ്യാസമുള്ള കുടുംബത്തിൽ ജനിച്ചവരാവാം തീരെ വിദ്യാഭ്യാസമില്ലാത്ത കുടുംബത്തിൽ ജനിച്ചവരാവാം ഇവരെ എല്ലാവരെയും നമ്മുടെ മുമ്പിൽ ഒരുമിച്ച് ലഭിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവരുടെ തരംഗ ദൈർഘ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് ശിഷ്യാൻ സാധയതേ സുധി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കണം എന്ന് പറയാറുള്ളത് പിന്നെ വിദ്യാർത്ഥികളോട് പഠിക്കണമെന്ന് ഉപദേശിക്കുമ്പോൾ ജീവിതത്തിൽ ധർമ്മബോധം ഉണ്ടാവണമെന്ന് ഉപദേശിക്കുമ്പോൾ മൂല്യാധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് അവർ നീങ്ങണമെന്ന് ഉപദേശിക്കുമ്പോൾ ഇതെല്ലാം നമുക്കുമുണ്ടോ എന്ന് പരിശോധിക്കാൻ അധ്യാപകർക്ക് സാധിക്കണം സ്വയം ആചരതി ചെയ്യുക സ്വയം ആചരിച്ചതിന് മാത്രമേ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാവൂ അതുകൊണ്ട് അധ്യാപക വൃത്തി എന്ന് പറയുന്നത് സമഗ്രമായ ജ്ഞാനത്തിനുള്ള ഒരു വഴിയായി തീരണം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും വിവരിക്കുന്നില്ല മൂല്യാധിഷ്ഠിതമായ അറിവ് എങ്ങനെ നേടി എങ്ങനെ കൊടുക്കണമെന്ന് ജീവിതാനുഭവത്തിലൂടെ വിവരിക്കുന്നു മാത്രമേ ഉള്ളൂ ഇതിലെ വിവരണങ്ങൾ തൊണ്ണൂറ് ശതമാനവും ഒരു മാനേജർക്ക് ആപ്ലിക്കബിളാണ് ഒരു ഡയറക്ടർക്ക് ആപ്ലിക്കബിളാണ് ഒരു ക്ലർക്കിനും ആപ്ലിക്കബിളാണ് ഒരു പ്യൂണിനും ആപ്ലിക്കബിളാണ് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഉദ്യോഗസ്ഥനും ഉദ്യോഗസ്ഥരല്ലാത്തവർക്കും എല്ലാവർക്കും ആപ്ലിക്കബിളാണ് അതുകൊണ്ട് തന്നെ മൂല്യാധിഷ്ഠിതമായ അറിവ് കൊടുക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കൊടുക്കുമ്പോഴും മിക്കവാറും അതിനകത്ത് ഞാൻ പറയുന്നുണ്ടാവും നിങ്ങൾ മാനേജർ ആവട്ടെ ക്ലർക്കാവട്ടെ മന്ത്രിയാവട്ടെ സെക്രട്ടറി ആവട്ടെ എന്നെല്ലാം വിവരിക്കുന്നുണ്ടാവും അതിന് കാരണം ജീവിത വീക്ഷണം എല്ലാവർക്കും ഒന്ന് തന്നെയാണ് ആ ജീവിത വീക്ഷണത്തിൽ അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റികൾക്ക് അനുസരിച്ചിട്ടുള്ള വരികൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കണം നമ്മളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമേ ഉണ്ടാകാവൂ അതായത് നല്ലവണ്ണം പഠിച്ച നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ലവണ്ണം അറിവ് കൊടുക്കുക നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ ഭംഗിയായിട്ട് എന്ന് ഒരിക്കലും മറ്റ് അധ്യാപകർക്ക് പരിശോധിച്ച് നോക്കാൻ സാധിച്ചു എന്ന് വരില്ല ഒരു പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളിൽ എത്ര പേര് എത്ര പെർസെൻറ്റേജ് മാർക്ക് മേടിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപിക അധ്യാപികയെ അല്ലെങ്കിൽ അധ്യാപകരെ ഒരുപക്ഷെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരും പക്ഷേ അത് നമ്മൾ പഠിപ്പിച്ചത് കൊണ്ട് മാത്രമായിരിക്കണം എന്നില്ല അത്ര മാർക്ക് കിട്ടിയത് ഇന്ന് മിക്കവാറും വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ട്യൂഷൻ മാഷയുടെ കപ്പാസിറ്റിയും നമ്മുടെ കപ്പാസിറ്റി ആയിട്ട് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു എന്ന് വരും അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ വിദ്യാർത്ഥികളുടെ മനസ്സിനകത്ത് നന്മ നിറഞ്ഞ അറിവിൻ്റെ മൂർത്തിമത് ഭാവമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം ആധുനികമായ അറിവുകൾ എല്ലാം കൊടുക്കുമ്പോഴും അല്പാൽപമെങ്കിലും മൂല്യാധിഷ്ഠിതമായ അറിവും നമുക്ക് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ സാധിക്കണം അങ്ങനെ കൊടുക്കുമ്പോഴാണ് ആ ക്ലാസ് വളരെ വളരെ രസകരമായി തീരുക മൊണോട്ടണസ് ആയിട്ട് ബോട്ടണി മാത്രം സോളജി മാത്രം അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി മാത്രം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് മാത്രം പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു നോക്കുക അറുപത് മിനിറ്റ് ഈ കുട്ടികൾ എങ്ങനെയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുക അതേ സമയത്ത് മൂല്യാധിഷ്ഠിതമായ നന്മകൾ ചില പഴഞ്ചൊല്ലികൾ ചില കഥകൾ ചില സാരോപദേശങ്ങൾ ചില അനുഭവങ്ങൾ ചില നല്ല നല്ല സംഭവങ്ങൾ കൂടി ചേർത്തു എന്ന് വിചാരിക്കാം അടിതെറ്റിയാൽ ആനയും വീഴും എന്താ അതിൻ്റെ അർത്ഥം ഇത്ര വലിയൊരു മാനേജ്മെൻ്റ് പ്രിൻസിപ്പിളാത് ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്സ് എത്ര ഉജ്ജ്വലമായിട്ടുള്ള മനുഷ്യ വിവരണമാണത് അത് പട്ടിയെക്കുറിച്ചുള്ള വിവരണമല്ല അത് മനുഷ്യനെക്കുറിച്ചുള്ള വിവരണമാണ് അത് ശരിക്ക് ഒരു മാനേജർ ഒരു അധ്യാപകൻ അറിഞ്ഞിരിക്കേണ്ട വിവരണമാണ് rolling stones gathers no moss എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം ഒന്നും എടുക്കില്ല അതേപോലെ തന്നെ നൂറുകണക്കിന് മിന്നുന്നതെല്ലാം പൊന്നല്ല എത്രയോ കഥകൾ നമുക്ക് പറയാം ഭരതൻ്റെ കഥ പറയാം രാമൻ്റെ കഥ പറയാം യേശുദേവൻ്റെ കഥ പറയാം ഖുറാനിലെ കഥകൾ പറയാം പുരാണങ്ങളിലെ കഥ പറയാം പഞ്ചതന്ത്രങ്ങളിലെ കഥ പറയാം ഈ കഥകളല്ലാതെ നിങ്ങൾ കേട്ടിരിക്കുന്ന കഥകൾ വേറെ പലതും പറയാൻ സാധിക്കും ആ കഥകളെല്ലാം കേൾക്കാൻ ലോകത്തിലെ എത്ര വയസ്സായിട്ടുള്ള വ്യക്തിക്കും ഏത് അന്തരീക്ഷത്തിൽ ഏത് ചുറ്റുപാടുകളിൽ വളരുന്ന വ്യക്തികൾക്കും താല്പര്യമുണ്ട് നമ്മളിലെല്ലാം ഉറങ്ങിക്കിടക്കുന്ന ഒരു ശിശുത്വമുണ്ട് അതുകൊണ്ട് തന്നെ ബി എയും എം എയും പി എച്ച് ഡിയും പഠിക്കുന്നവരുടെ അടുത്ത് കഥ പറയരുത് എന്നുള്ള ധാരണ തെറ്റാ അനുഭവങ്ങൾ പങ്കുവെക്കരുത് എന്ന ധാരണയും തെറ്റാണ് അതുകൊണ്ട് നമ്മൾ എന്നും നല്ല ഒരു അധ്യാപകരാവാൻ അധ്യാപികയാവാൻ ശ്രമിക്കണം ഉയരണം വളരണം അനുനിമിഷം വളർന്ന് നമ്മൾ വലിയ ഒരിതായിരിക്കണം നമ്മളുടേതായിട്ടുള്ള പ്രത്യേകതകൾ നമുക്ക് ഉണ്ടാവണം അറിവ് എവിടെ നിന്നെല്ലാം നേടാൻ സാധിക്കുമോ അവിടെ നിന്നെല്ലാം നേടണം എന്നിട്ട് ആ അറിവ് അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ക്ലാസ്സിനകത്ത് കയറുമ്പോൾ മനസ്സ് പരിശുദ്ധമായിരിക്കണം ഒരു അധ്യാപിക അധ്യാപകൻ നിൽക്കുന്നതിൻ്റെ ചുറ്റും ഇരുപത്താറ് അടി റേഡിയസിൽ ആ അധ്യാപകൻ്റെ പ്രത്യേകതകളുടെ വൈബ്രേഷൻ ഉണ്ടാവും അത്രേ നല്ല മനസ്സാണെങ്കിൽ നല്ല വൈബ്രേഷനും ചീത്ത മനസ്സാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള വൈബ്രേഷനും ഉണ്ടാവും എൻ്റെ മുഖം മ്ലാനമായാൽ എൻ്റെ അടുത്ത് വരുന്നവരുടെ മുഖം സന്തോഷമായിരിക്കില്ല എൻ്റെ മുഖം സന്തോഷത്തിലുള്ളതാണെങ്കിൽ എന്നെ കാണാൻ വരുന്നവരുടെ മുഖത്ത് സന്തോഷം ഉണ്ടാവുള്ളൂ ഇതുപോലെ തന്നെയാണ് വിദ്യാർത്ഥികളുടെ മുഖം സന്തോഷമായിരിക്കണമെങ്കിൽ അധ്യാപകൻ്റെ മുഖം സന്തോഷപ്രദമായിരിക്കണം അധ്യാപകൻ ചിരിച്ചും സന്തോഷിച്ചും കൊണ്ട് പറയുമ്പോഴാണ് വിദ്യാർത്ഥികളെല്ലാം മറന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് അധ്യാപകൻ പദാനുപദം പഠിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് അധ്യാപകൻ പരിശോധിക്കുന്നുണ്ടെങ്കിലേ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ തോന്നുള്ളൂ പറഞ്ഞത് ഒന്ന് ആവർത്തിച്ച് പറയുകയും പലരെയും കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിക്കുകയും പറഞ്ഞത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായി എന്ന് ബോധ്യപ്പെടുത്തുകയും തലേ ദിവസം പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഒന്നുകൂടി ഇന്ന് ആവർത്തിക്കുകയും അതിലവർക്ക് ബുദ്ധിമുട്ടുള്ളതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കാൻ അവസരം നൽകുകയും പഠിപ്പിക്കുക എന്ന ദൗത്യം ധർമ്മബോധത്തോടു കൂടി ചെയ്യാൻ സാധിക്കുകയും എല്ലാം ചെയ്യുമ്പോഴാണ് നമ്മളെല്ലാം അവിസ്മരണീയരായ അധ്യാപകരായിത്തീരുന്നത് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയുടെ അവാർഡ് കിട്ടിയതുകൊണ്ട് അധ്യാപകനാവണം നല്ല അധ്യാപകനാവണമെന്നില്ല ആ നല്ല അധ്യാപകന് വിദ്യാർത്ഥികളെ അറിയിക്കാനും അറിയിക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് തെളിയിക്കാനും വിദ്യാർത്ഥികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടാനും സാധിക്കണം അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സ്കൂളിനകത്തെ രജിസ്റ്ററിൽ പേര് വരുന്ന ബന്ധമല്ല അറിവ് നേടുകയും അറിവ് കൊടുക്കുകയും ചെയ്യുന്ന ബന്ധം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഏതോ വീട്ടിലിരുന്ന് വരുന്ന ഒരു കുട്ടിയും ഏതോ വീട്ടിൽ നിന്ന് വരുന്ന ഒരു അധ്യാപികയും തമ്മിൽ എന്ത് ബന്ധമുള്ളത് ഏതായാലും ആ ബന്ധം അറിവിൻ്റെ ഫ്ലോയിലുണ്ടാവുന്ന ബന്ധമാണ് ആ ബന്ധം ധന്യമാണ് നമ്മൾ പറയാറുണ്ട് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ ആചാര്യൻ ഈശ്വരന് തുല്യമാണ് ഇത് പണ്ടത്തെ കാലത്തെ പറയാൻ പറ്റുള്ളൂ സാറേ ഇപ്പോൾ പറയാൻ പറ്റില്ലെന്ന് പലർക്കും ധാരണയുണ്ട് അന്നത്തെ വിദ്യാർത്ഥികളും ഇന്നത്തെ വിദ്യാർത്ഥികളും കുറേയൊക്കെ ഒരേപോലെയാണ് ഇന്നത്തെ കാലത്ത് കുറേ കൂടി ഇലക്ട്രോണിക്സിനെ കുറിച്ചുള്ള അറിവുണ്ടെന്നേ ഉള്ളൂ പക്ഷേ അധ്യാപികയ്ക്ക് അധ്യാപകന് ആദരണീയത ബഹുമാന്യത അവരർഹിക്കുന്നുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും വിദ്യാർത്ഥികൾക്ക് ഒരു മടിയും ഉണ്ടാവില്ല അവർ അധ്യാപകരെ സ്നേഹിക്കാൻ തയ്യാറാണ് പ്രൊവൈഡ് അധ്യാപകർ അത് അർഹിക്കുന്നു എങ്കിൽ നമ്മളുടെ കുടുംബത്തെ പ്രശ്നങ്ങളും വീട്ടിലെ പ്രോബ്ലങ്ങളും എല്ലാം സ്കൂളിൽ കൊണ്ടുവന്ന് തണ്ണീർമത്തൻ ചീഞ്ഞ മാതിരിയുള്ള മുഖവുമായിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ക്ലാസ് കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല എന്നും ഓർമ്മിച്ച് നോക്കുക നമുക്ക് കരയാനാണ് ഇഷ്ടമെങ്കിലും കരയുന്ന മുഖം കാണാൻ നമുക്കിഷ്ടമല്ല അതുതന്നെയാണ് മറ്റുള്ളവരുടെയും അവസ്ഥ വിദ്യാർത്ഥികൾക്ക് ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് വരുന്ന അധ്യാപകനെ കാണാനാണ് ഇഷ്ടം തമാശ പറയുന്ന അധ്യാപകനെ കാണാനാണ് ഇഷ്ടം നല്ലവണ്ണം പഠിപ്പിക്കുന്ന മനസ്സിനകത്തേക്ക് ഇറങ്ങി വിശകലനം ചെയ്യുന്ന ഒരു അധ്യാപകനെയാണ് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടം അതേപോലെ അധ്യാപികയെയും നിറഞ്ഞ കൂടി അറിവുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും അറിവ് കൊടുക്കാൻ സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം അതിന് ആദ്യം വേണ്ടത് അറിവാണ് ആ അറിവ് സമഗ്രമായിരിക്കണം മനസ്സിനെ ചൈതന്യവത്താക്കുന്ന അറിവുണ്ടാവണം അതേപോലെ ശരീരത്തിനെ നന്മ നിർത്തുന്ന അറിവുണ്ടായിരിക്കണം കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള അറിവുണ്ടാവണം അതേപോലെയാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും രാഷ്ട്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് ഈ അറിവ് അതാത് വിഷയം പഠിപ്പിക്കുന്നവർക്ക് അതാത് വിഷയത്തെക്കുറിച്ചുള്ള അറിവ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അത്രയും പ്രാധാന്യമുള്ളതാണ് മറ്ററിവുകൾ കാരണം സമഗ്രമായ അറിവ് ആവശ്യമാണെന്ന് ലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അറിവ് നേടി അറിവ് കൊടുക്കാനുള്ള ആ ലെവലിലേക്ക് എത്തണം ഏത് ചോദ്യത്തിനും നമുക്ക് ഉത്തരമുണ്ടാവണം നിങ്ങൾക്കൊരു പക്ഷേ അറിയാമായിരിക്കാം ജവഹർലാൽ നെഹ്റു ഒരിക്കൽ ഷേവ് ചെയ്ത് ആ ഷേവിൻ്റെ റേസർ ബ്ലേഡ് ടാപ്പിൽ കഴുകുകയായിരുന്നു ആ ടാപ്പ് അടയ്ക്കാതെ ഇങ്ങനെ ടാപ്പിലൂടെ വെള്ളം പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മഹാത്മാഗാന്ധി പറയുകയുണ്ടായി ഈ വെള്ളം ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത് ശരിയല്ല ആവശ്യത്തിന് ഉപയോഗിക്കാം നെഹ്റു തമാശയിൽ തിരിച്ചു പറഞ്ഞു അത്രേ എത്രയോ വെള്ളം ഗംഗാനദിയിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അതിൽ കുറച്ച് വെള്ളം ഈ ടാപ്പിലൂടെ പോയി എന്ന് വെച്ചിട്ട് എന്താ പ്രത്യേക എന്താ പ്രശ്നം എന്ന് ഉടനെ മഹാത്മാഗാന്ധി ഉത്തരം പറഞ്ഞു അത് ഭാരതത്തിലുള്ള മുപ്പത്തേഴ് കോടി ജനങ്ങൾക്ക് അവകാശപ്പെട്ട വെള്ളമാണ് ഗംഗാജലം അവർ സ്വീകരിക്കുന്നുണ്ടോ സ്വീകരിക്കുന്നില്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ഈ മുപ്പത്തേഴ് കോടി ജനങ്ങൾക്ക് അവകാശപ്പെട്ട ജലത്തിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടത് മാത്രം നിങ്ങൾ സ്വീകരിക്കുക എന്തുജ്വലമായിട്ടുള്ളൊരു ഉജ്ജ്വലമായിട്ടുള്ളൊരു കമൻറ്റാണ് പറഞ്ഞത് മഹാത്മാഗാന്ധിയോട് ആരോ ചോദിച്ചു അത്രേ അങ്ങയെ മഹാത്മാവെന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് ഉടനെ മഹാത്മാഗാന്ധി മറുപടി പറഞ്ഞു എൻ്റെ പരിമിതിയെക്കുറിച്ച് എനിക്കറിയാവുന്നത് കൊണ്ടാണ് അവർ എന്നെ മഹാത്മാവെന്ന് വിളിക്കുന്നത് ഇതേമാതിരി ഏത് ചോദ്യത്തിനും ഉത്തരം പറയാനുള്ള കഴിവ് അധ്യാപകർക്ക് ഉണ്ടാവണം അതനുസരിച്ചിട്ടുള്ള അറിവ് അവർ നേടണം അത് അത്യന്താധുനിക സംവിധാനത്തിലൂടെയോ അതിപുരാതനമായ സംവിധാനത്തിലൂടെയോ നേടാനുള്ള മഹത്വം അധ്യാപകർക്ക് ഉണ്ടാവുമ്പോഴാണ് വിദ്യാർത്ഥികൾ അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അടുത്ത് സോറി ഡോക്ടർ രാധാകൃഷ്ണൻ്റെ അടുത്ത് ജവഹർലാൽ നെഹ്റു ഒരിക്കൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലാസ് എടുക്കാമോ എന്ന് അഭ്യർത്ഥിച്ചു അത്രേ എന്ന് എന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ ചോദിച്ചു ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് ഉടനെ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു സാധ്യമല്ല എന്ന് കുറേ കാലം കഴിഞ്ഞ് നെഹ്റു ചോദിച്ചു അന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ അങ്ങയോട് അഭ്യർത്ഥിച്ചപ്പോൾ അങ്ങ് സാധ്യമല്ലെന്ന് പറഞ്ഞു എന്താ കാരണം ഉടനെ രാധാകൃഷ്ണൻ മറുപടി കൊടുത്തത് ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന പിന്നീട് പ്രസിഡൻ്റായ രാധാകൃഷ്ണൻ മറുപടി കൊടുത്തത് ഡോക്ടർ രാധാകൃഷ്ണൻ ഒരു മണിക്കൂർ ക്ലാസ് എടുക്കാൻ മൂന്ന് മണിക്കൂർ പ്രിപ്പറേഷൻ ആവശ്യമാണ് കാരണം ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ഓരോ വാക്കും ഓരോ വരിയും ഓരോ സന്ദേശവും പിന്നീട് പലരും ഉദ്ധരിക്കുന്നുണ്ടാവും അതുകൊണ്ട് അതിനകത്ത് ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ക്ലാസ് അത്രയും ശ്രദ്ധയോടുകൂടി മാത്രമേ ഡോക്ടർ രാധാകൃഷ്ണൻ എടുക്കാറുള്ളൂ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു അത്രേ ഇത് നമുക്കും ആപ്ലിക്കബിളാണ് എത്ര പ്രഗത്ഭരായ അധ്യാപകരാണെങ്കിലും എത്ര മഹത്വമേറിയ അധ്യാപകരാണെങ്കിലും നിരന്തരം റഫർ ചെയ്ത് പഠിച്ചേ ക്ലാസ്സിലേക്ക് പോകാവൂ പുസ്തകം നോക്കി പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിനും മലയാളത്തിനും സംസ്കൃതത്തിനും ഹിന്ദിക്കും ഇറ്റ് ഈസ് ഓൾ റൈറ്റ് സയൻസിനും മാത്തമാറ്റിക്സിനും അത് ശരിയല്ല അവനവന് ബൈഹാർട്ടാക്കി പഠിപ്പിക്കാൻ പറ്റാത്തത് എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ബൈഹാർട്ടാക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക ഭാഷാശാസ്ത്രത്തിൽ ഇത് നടക്കണം എന്ന് നിർബന്ധമില്ല കാരണം ലെസൺ വായിച്ചാണ് പഠിപ്പിക്കുക അതുകൊണ്ട് നമ്മൾ അറിഞ്ഞ് ആ അറിവാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് പഠിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ ഭാരമാകരുത് പഠിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാകണം നന്മ നിറഞ്ഞ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ എന്നും ഓർമ്മിക്കുക അത് വിദ്യാർത്ഥികളുടെ മനസ്സിനെ അസാധാരണമായി സ്വാധീനിക്കണം സ്വാധീനിക്കുമെന്ന് ആ അധ്യാപിക അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷാകർത്താവാണ് ഗാർഡിയനാണ് സംരക്ഷകനാണ് ഉപദേശിയാണ് ആത്മീയ ബന്ധവും കൂടി ഉണ്ടാക്കാൻ അധ്യാപകർക്ക് സാധിക്കണം വിദ്യാർത്ഥികളുമായിട്ട് ഓരോ വീട്ടിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥിയും പലതരത്തിലുള്ള ദുഃഖവും വേദനയും പ്രശ്നങ്ങളുമായിട്ടാണ് വരിക സമ്പന്നരായവർക്ക് പ്രശ്നമില്ലെന്ന് ധരിക്കരുത് ദരിദ്രരായവർക്ക് ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നും ധരിക്കരുത് എത്രയോ ദുഃഖകരമായ അനുഭവങ്ങളിൽ നിന്ന് രാവിലെ ഒൻപത് മുതൽക്ക് വൈകുന്നേരം നാലര വരെ നമ്മുടെ കൂട്ടത്തിൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ കഴിയുന്ന ആ വിദ്യാർത്ഥികൾക്ക് നമ്മളൊരു ആശ്വാസ കേന്ദ്രമായിരിക്കണം ഒരു വിദ്യാർത്ഥിയെയും അടിച്ച് അടച്ച് ആക്ഷേപിക്കരുത് ഒരു വിദ്യാർത്ഥിയെയും നീ നന്നാവില്ല എന്നോ നീ ശരിയല്ലെന്നോ നിനക്ക് ഒരിക്കലും ഗതി വരില്ലെന്നോ നിന്നെപ്പോലൊരു കുട്ടിയെ പഠിപ്പിക്കേണ്ടി വന്നത് എൻ്റെ ഗതികേടാണെന്നോ നീ മറ്റുള്ളവരെ കണ്ട് പഠിക്കുക എന്നുള്ള അവഹേളനാത്മകമായ വരി ഉപയോഗിക്കരുത് എന്നും എന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്മരിക്കുന്ന ഒരു സംഭവമുണ്ട് ഞാൻ എറണാകുളത്തെ ദ്വാരക ഹോട്ടലിൽ സപ്ലയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ് മഹാരാജാസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കേണ്ടി വന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കേണ്ടി വരുന്ന കാലയളവിൽ കഴിയുന്നത്രയും നല്ലവണ്ണം പഠിക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ അതിന് അനുവദിക്കാത്തത് കൊണ്ട് ഈ എറണാകുളത്തെ ദ്വാരക ഹോട്ടലിൽ രാവിലെയും വൈകുന്നേരവും ഷിഫ്റ്റിൽ സപ്ലയറായിട്ട് വർക്ക് ചെയ്ത് എൺപത് രൂപ ശമ്പളത്തിൽ രണ്ട് മൂന്ന് വർഷം വർക്ക് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിരാവിലെ എഴുന്നേൽക്കണം വളരെ വൈകിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ മഹാരാജാസ് കോളേജിലെ ഗാലറിയിൽ കെമിസ്ട്രി അധ്യാപിക പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ക്ലാസ്സിൽ ഉറങ്ങിപ്പോയി ആ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എൻ്റെ അധ്യാപിക ഒരു ചോദ്യം ചോദിച്ചു ഹൈഡ്രജൻ ബ്രോമൈഡ് എങ്ങനെയാണ് ലാബറട്ടറിയിൽ ഉണ്ടാക്കുക ഹൈഡ്രജൻ ക്ലോറൈഡ് ലാബറട്ടറിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെല്ലാമാണോ ആ ടീച്ചർ വിവരിച്ചത് അതെല്ലാം മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഹൈഡ്രജൻ ബ്രോമൈഡിനെ കുറിച്ച് അത് ലാബറട്ടറിയിൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് വിവരിച്ചപ്പോൾ ഞാൻ എന്ന ഗോപാലകൃഷ്ണൻ ഉറക്കത്തിലായിപ്പോയി അറിയാതെ ആ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ടീച്ചർ ആ ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചത് ആ ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറയാൻ സാധിച്ചില്ല ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് സമയം എന്നെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി അവസാനം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കളിയാക്കിക്കൊണ്ടൊരു കമൻറ്റും പറഞ്ഞു പത്ത് വർഷം പഠിച്ചാലും കെമിസ്ട്രി പാസ്സാവില്ല ഗോപാലകൃഷ്ണൻ എന്ന് അത് നെഞ്ചത്തേറ്റ ഒരു ശരം മാതിരിയായിരുന്നു പഠിക്കാൻ വളരെ മിടുക്കനൊന്നുമല്ലെങ്കിലും നിരന്തരം പഠിക്കാറുണ്ട് പലപ്പോഴും ഭാഗ്യം എന്നെ തുടയ്ക്കാറില്ല എന്നു മാത്രമേ ഉള്ളൂ എന്നാലും അത്രയും കുട്ടികളുടെ മുമ്പിൽ നാൽപ്പത് മിനിറ്റ് എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പത്ത് വർഷം കഴിഞ്ഞാലും കെമിസ്ട്രി പാസ്സാവില്ല എന്നുള്ളൊരു ശാപം കേട്ടപ്പോൾ അറിയാതെ വിതുമ്പിക്കൊണ്ട് ക്ലാസ് തീർന്ന് അധ്യാപികയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു ജീവനുണ്ടെങ്കിൽ ഈ കെമിസ്ട്രിയുടെ അവസാനത്തെ ഡിഗ്രിയും എടുക്കും ലോകത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു കെമിസ്ട്രി വിദ്യാർത്ഥിയായിട്ടിരിക്കും എന്ന് അന്ന് തോന്നിയ ഭാഷയിൽ പറഞ്ഞു അധ്യാപിക പറഞ്ഞത് അത് ഗോപാലകൃഷ്ണന് സാധിച്ചാൽ അന്ന് സൂര്യൻ പടിഞ്ഞാറുദിക്കും എന്നായിരുന്നു പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിച്ചു ഈ ലോകത്തിലെ പ്രസിദ്ധമായ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രിയിൽ അവസാനത്തെ ഡിഗ്രി എടുത്ത് നാൽപ്പത് വയസ്സിന് മുമ്പ് ഭൂമിയുടെ ഇപ്പുറത്തു കൂടെ പോയിട്ട് അപ്പുറത്തു കൂടെ ഞാൻ വരുമ്പോൾ അന്ന് ടീച്ചറെ കാണാൻ ഞാൻ വരാം എന്ന് പറഞ്ഞു അതും ടീച്ചർ പുച്ഛിച്ച് തള്ളുക ചെയ്തത് ഏതായാലും ടീച്ചറുടെ ആ ശാപ ഗ്രസ്തമായ അനുഗ്രഹം സന്തോഷപ്രദമായിട്ട് കിട്ടുകയും രണ്ട് എം എസ് സിയും ഒരു എം എയും ഒരു ജേർണലിസത്തിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും പി എച്ച് ഡിയും ഡീലിറ്റും നേടാനും അത് റാങ്കുകളോടുകൂടി പാസ്സാവാനും കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ലാബറ ആൽബർട്ടയിൽ വർക്ക് ചെയ്യാനും അമേരിക്കയിലെ മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യാനും നാൽപ്പത് വയസ്സിന് മുമ്പ് ഭൂമിയുടെ ഇപ്പുറത്ത് കൂടെ ഇവിടെ ബോംബെയിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്കും ആംസ്റ്റർഡാമിൽ നിന്ന് മിനിയാപൊളീസിലേക്കും മിനിയാപൊളീസിൽ നിന്ന് ആൽബർട്ടയിലേക്കും ആൽബർട്ടയിൽ നിന്ന് വാങ്കൂവറിലേക്കും ആൽബർട്ട വാങ്കൂവറിൽ നിന്ന് സിയോളിലേക്കും സിയോളിൽ നിന്ന് സിംഗപ്പൂരിലേക്കും സിംഗപ്പൂരിൽ നിന്ന് കൊളംബോയിലേക്കും കൊളംബോയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും ഭൂമി കറങ്ങി ഒന്ന് ഒരു വർഷത്തെ അമേരിക്കയിലെ വിസിറ്റിംഗ് സയൻറ്റിസ്റ്റായിട്ടിരുന്ന പിന്നെ ഇങ്ങനെ ഒരു കറക്കവും സാധിച്ചു യഥാർത്ഥത്തിൽ ഈ ഒരു ചെറിയ അനുഭവം നിങ്ങളുടെ മുമ്പിൽ വെച്ചത് മഹത്വമേറിയ ഒരു അനുഭവം ഷെയർ ചെയ്യാനല്ല ഒരു അധ്യാപികയോ അധ്യാപകനോ വിദ്യാർത്ഥികളുടെ ചെവിയിൽ കേൾക്കേ പറയുന്ന നല്ല വാക്കുകൾക്ക് അതിൻ്റെ സ്വാധീനമുണ്ട് അതിലെ ചീത്ത വാക്കുകൾക്ക് അതിൻ്റേതായിട്ടുള്ള സ്വാധീനമുണ്ട് അത് വിദ്യാർത്ഥികളിൽ ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ പ്രത്യേകിച്ചും മറ്റ് വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് അവരെ അവഹേളിക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ അനുനിമിഷം വളരാനും ഉയരാനും നമുക്ക് സാധിക്കണം അതായിരിക്കണം അധ്യാപകരുടെ മഹത്വം തന്നെ യഥാർത്ഥത്തിൽ ആ ഒരു ഒരു വളർച്ച നമുക്ക് സാധിക്കണം ശരിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരണം ഉയരണം നമ്മൾ വളർന്നാലേ നമുക്ക് വിദ്യാർത്ഥികളെ വളർത്താൻ സാധിക്കുള്ളൂ ആലോചിച്ച് നോക്കുക നമ്മൾ തന്നെ എൽ കെ ജിയും യു കെ ജിയും കഴിഞ്ഞ് ലോവർ പ്രൈമറി കഴിഞ്ഞ് അപ്പർ പ്രൈമറി കഴിഞ്ഞ് ഹൈസ്കൂൾ കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് അത് അല്ലെങ്കിൽ പ്ലസ് വണ്ണും പ്ലസ് ടുവും കഴിഞ്ഞ് പിന്നെ നമ്മൾ വളർന്ന് നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ അധ്യാപകരായത് ഈ കാലയളവ് അത്രയും നമ്മൾ വളരുകയായിരുന്നു ഇപ്പം നമ്മൾ അധ്യാപിക അധ്യാപകരായതിനു ശേഷം നമ്മുടെ വളർച്ച മുരടിക്കരുത് ഇനിയും വളരണം ആ വളർച്ചയാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്ക് മാർഗദർശകമാകേണ്ടത് അവരെ വളർത്തണമെങ്കിൽ നമ്മൾ വളരണം നമ്മൾ വളർന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അവളെ അവരെ വളർത്താൻ സാധിക്കാം അതുകൊണ്ട് അവർക്ക് നൽകുന്ന ആ വളർച്ചയുടെ സന്ദേശം അത് സമുജ്വലമാക്കാൻ ഓരോ അധ്യാപകർക്ക് സാധിക്കണം എങ്ങനെയാ വളരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെയാണ് ഉയരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഞാൻ കൊടുക്കാറുള്ള ക്ലാസ് അത് തന്നെയാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ആ ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത് യഥാർത്ഥത്തിൽ അധ്യാപകർക്കൊരു ക്ലാസ് മാനേജർക്ക് വേറൊരു ക്ലാസ് അല്ലെങ്കിൽ സെക്രട്ടറിമാർക്ക് ഐ എ എസുകാർക്ക് വേറൊരു ക്ലാസ് ഇതിൻ്റെ ആവശ്യമേ ഇല്ല പൊതുവെ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള അറിവാണ് നമുക്കും ആവശ്യമുള്ളത് അതിൽ അധ്യാപകരുടേതായ ചില പ്രത്യേകതകൾ നമ്മൾ പ്രത്യേകം പറയണമെന്ന് മാത്രം സെക്രട്ടറിമാർക്കുള്ള ക്ലാസ് ആണെങ്കിൽ അവർക്കുള്ള പ്രത്യേകതകൾ ഒന്ന് എടുത്തു പറയണമെന്ന് മാത്രം മാനേജർമാർക്കുള്ളതാണെങ്കിൽ ബാക്കി ധാർമ്മിക മൂല്യങ്ങളിൽ അവർക്കുണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ നമ്മൾ എടുത്തു പറയണമെന്ന് മാത്രം അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസ് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം